ഏതേഷു വിധിനാ ശ്രാവേ തദക്ഷയതരം ഭവേത് അത്യുത്തമാ കഥാ ദിവ്യ കോടിയജ്ഞഫലപ്രദ ഏതേഷു പൂർവമുക്തേഷു വിധിന കഥ ആശ്രാവേ തത് കഥാശ്രവണം അക്ഷയതരം ഭവേത് അതിശയേന അക്ഷയം ഭവേത് തഥാ ಕಥಾ ಭಾಗವತ ಕಥಾ ದಿವ್ಯಾ ಭವತಿ ಅತ್ಯುತ್ತಮ ಭವತಿ ಕೋಟಿ ಯಜ್ಞ ಫಲಪ್ರದಾಚ ಭವತಿ ಭವತಿ ಯಜ್ಞಕೋಟೀನಾಂ ಫಲಂ ದದಾತಿ ಇದೆ